നമ്മൾ പലപ്പോഴും ചിലരെ ചില കാര്യങ്ങൾ അറിയിക്കാനും വിശ്വസിപ്പിക്കാനും ശ്രമിക്കാറുണ്ട് അറിയിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും തെറ്റല്ല പക്ഷേ അവയിൽ നിന്ന് ഉരുത്തിരിയുന്നത് തിന്മ നിറഞ്ഞതാണെങ്കിൽ ഈ അറിയിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് പ്രശ്ന സങ്കീർണമാണ് ദുരാചാരമാണ് അന്ധവിശ്വാസമാണ് അബദ്ധജടിലമാണ് അതേ സമയത്ത് റിസൾട്ട് ആണെങ്കിൽ ചിലതെല്ലാം അറിയിക്കുകയും വിശ്വസിപ്പിക്കുകയും ഒരു പ്രത്യേക രീതിയിൽ ഭയപ്പെടുത്തുകയും ചെയ്താൽ പോലും അതിനകത്ത് നിന്ന് നന്മ നിറഞ്ഞൊരു എഫക്റ്റ് ഉണ്ടാകുമെങ്കിൽ അത് പ്രയോജനപ്രദമാണെന്ന് തോന്നാറുണ്ട് ഞാൻ ചെറിയൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ വലിയൊരു കുളമുണ്ടായിരുന്നു ആ കുളത്തിൽ രാവിലെയും വൈകുന്നേരവും ഞങ്ങൾ നീന്തി കളിക്കുന്നത് സ്വാഭാവികമായിട്ട് പതിവായിരുന്നു പക്ഷേ ഞങ്ങൾ കുളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് ചില ദിവസങ്ങളിൽ അമ്മ പറയും കുളത്തിലെ വെള്ളത്തിലെങ്ങാനും മൂത്രമൊഴിച്ചാൽ നിങ്ങൾ കുറേ കഴിഞ്ഞ് വലുതായി മരിച്ചു കഴിഞ്ഞ് അവസാനം നമ്മൾ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എല്ലാം പോകുമ്പോൾ അവിടെ യമധർമ്മരാജാവ് പറയും നീ കുളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുളത്തിൽ കൊണ്ട് ആ പാപം പരിഹരിക്കാനായിട്ട് ഒരു ശിക്ഷ അനുഭവിക്കണം എന്താ ശിക്ഷ എന്നറിയോ പുളിയുടെ ഇല നാലായിട്ട് മുറിച്ച് അതിൻ്റെ ഒരു കഷ്ണമെടുത്ത് ഒരു കുമ്പിളുണ്ടാക്കി ഈ കുളത്തിൽ എത്ര വെള്ളം ഉണ്ടായിരുന്നോ അത്രയും വെള്ളം തേവി കളയാൻ പറയും തേകി കളയുക എന്നിട്ട് വറ്റിക്കാൻ പറയും ഇപ്പം ഞങ്ങൾക്ക് വലിയ ഭയ ഇത്രയും വലിയൊരു കുളത്തിലെ വെള്ളം എങ്ങനെ ഈ പുളിയുടെ ഇല കൊണ്ട് തേകി കളയുക അതും പുളിയുടെ ഇലയുടെ അത്രയും വലിപ്പമില്ല അതിൻ്റെ നാലിലൊരംശേ ഉള്ളു താനും അപ്പോൾ അത്രയും ചെറിയ ഒരു ഇല കൊണ്ട് ഇത് തേകി കളഞ്ഞ് ഈ നരകത്തിലോ സ്വർഗത്തിലോ ഒക്കെ പോകുമ്പോൾ ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു കാരണവശാലും വെള്ളത്തിൽ മൂത്രമൊഴിക്കാതിരിക്കുക പിന്നെ പുറത്ത് ചെന്നിട്ട് വേണ്ടതെല്ലാം കഴിച്ച് തിരിച്ചു വരിക എനിക്ക് തോന്നുന്നു കുറേ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന ആ കഥയും ഭയപ്പെടുത്തലും അത് ശരിക്കും സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ലെന്ന് നമുക്ക് ബോധ്യമാവും അങ്ങനെ ബോധ്യമാവുന്ന സമയത്ത് നമുക്ക് മറ്റൊന്നുകൂടി ബോധ്യമാവും എല്ലാവരും കുളിക്കാൻ ഇറങ്ങുന്ന കുളത്തിൽ ഒരിക്കലും മൂത്രമൊഴിക്കരുതെന്ന് അപ്പോൾ യഥാർത്ഥ അറിവ് ലഭിക്കുന്നത് വരെ ഒരു പക്ഷേ നമുക്ക് ഈ തെറ്റായിട്ടുള്ള ഭയപ്പെടുത്തിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരെ ഉണ്ടാക്കുന്ന ഈ ഒരു കഥ അല്ലെങ്കിൽ അനുഭവം അല്ലെങ്കിൽ ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു ഭയപ്പെടുത്തൽ ചിലപ്പോൾ പ്രയോജനപ്പെടുത്താൻ സാധിച്ചു എന്ന് വരും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ പറയാറുണ്ട് ഞങ്ങൾ പറയാറുണ്ട് മനഃശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിലൂടെയോ യുക്തിയുടെ ദൃഷ്ടിയിലൂടെയോ ശാസ്ത്രത്തിൻ്റെ സയൻസിൻ്റെ ദൃഷ്ടിയിലൂടെയോ പലതും നമ്മൾ വിശകലനം ചെയ്താൽ തെറ്റാണെന്ന് തോന്നുന്നത് പലതും പ്രയോജനപ്രദമായിരിക്കും അങ്ങനെ പ്രയോജനപ്രദമാണെങ്കിൽ അത് ജീവിതത്തിൽ പകർത്തിക്കൂടെ നമുക്ക് പക്ഷേ ആ പകർത്തുന്നത് ഭീകരമായ ഒരു മാനസിക രോഗത്തിനോ അല്ലെങ്കിൽ ജീവിതത്തിലെ നെഗറ്റീവിനോ കാരണമാകരുത് എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി കുളത്തിൽ വെള്ളം ആ വെള്ളത്തിൽ മൂത്രമൊഴിക്കുന്നതും ഭൂമി മലിനമാക്കുന്നതും വായുവിനെ അശുദ്ധമാക്കുന്നതും വീട്ടിനകത്ത് വളരെ വൃത്തികേടായിട്ടിടുന്നതും ഉമ്മറപ്പടിയിലിരിക്കുന്നതും തുടങ്ങിയ അനവധി തെറ്റുകൾ അനവധി കുറ്റങ്ങൾ അനവധി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെറുപ്പത്തിലേ ചെയ്യിപ്പിക്കാതിരിക്കണമെങ്കിൽ ചിലപ്പോൾ ഉപദേശം വർക്ക് ചെയ്തില്ലെന്ന് വരും ആ സമയത്തെല്ലാം ഒരല്പം ഭയപ്പെടുത്തലും വിശ്വസിപ്പിക്കലും ചിലപ്പോൾ വലിയ പ്രയോജനം ചെയ്തു എന്ന് വരും അതുകൊണ്ട് നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഉപദേശിക്കുന്നതും എല്ലാം വളരെ ഭംഗിയായിട്ട് വ്യക്തമായിട്ട് പ്രയോജനപ്രദമാക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചിലർ ചോദിക്കാറുണ്ട് സർ അൺഅറ്റാച്ച്ഡ് ആയിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഡിറ്റാച്ച്ഡ് ആയിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഡിറ്റാച്ച്ഡ് ആവുക എന്ന് പറഞ്ഞാൽ വളരെയധികം സ്ഥലങ്ങളിലേക്ക് പോകാറുണ്ട് പലപ്പോഴും ഒന്നും രണ്ടും മൂന്നും നിലകൾ കയറിയാണ് നമുക്ക് പോവേണ്ടി വരാറുള്ളത് അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾ രണ്ട് നില കയറി മൂന്നാമത്തെ നിലയിലെത്തി എല്ലാവരോടും സംസാരിച്ച് കാര്യങ്ങളൊക്കെ തീരുമ്പോൾ എല്ലാവരോടും പറയാറ് ചിലപ്പോൾ പറയും അറ്റാച്ച്മെൻറ്റ് വേണം ഈ അറ്റാച്ച്മെൻറ്റാണ് നമ്മളെ ഏറ്റവും അധികം നന്മയിലേക്ക് എത്തിക്കുന്നത് എന്ന് വളരെ തമാശന് ഞാനൊരു കാര്യം പറയാം ഒരുപക്ഷെ ഈ ഈ ഒരു അവസരത്തിന് ഇത് വളരെ യോജിച്ചതല്ലെങ്കിലും ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഇത് യോജിച്ചതാ നിങ്ങൾ മൂന്ന് നിലയിലേക്ക് കയറിയപ്പോഴത്തേക്കും കയറിയ സ്റ്റെപ്പുകൾ എത്രയുണ്ടെന്ന് എണ്ണുകയുണ്ടായോ ഇല്ല പക്ഷേ എത്ര സ്റ്റെപ്പുകളിലൂടെ കയറി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ അതെ കയറിയപ്പോൾ വേദന തോന്നി എന്നുള്ളതും യാഥാർത്ഥ്യമല്ലേ അതും അതെ ഓരോ സ്റ്റെപ്പും വെച്ചിട്ടാണ് കയറിയത് എന്നുള്ളതും യാഥാർത്ഥ്യമല്ലേ അതെ പക്ഷെ എന്തുകൊണ്ട് എണ്ണിയില്ല ആ കയറുന്നതിൻ്റെ നമ്പറിൽ അറ്റാച്ച്ഡ് ആയിരുന്നില്ല അതുകൊണ്ടാണ് എണ്ണാത്തത് അല്ലെങ്കിൽ ഇത്രയും അധികം വേദന തോന്നിയിട്ടും ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും ഇത്രയധികം പ്രശ്ന സങ്കീർണമാണ് മൂന്ന് നില കയറുന്നത് എന്നറിഞ്ഞിട്ടും നമ്മൾ എണ്ണാതിരിക്കാൻ കാരണം അതിനോട് അറ്റാച്ച്മെൻ്റ് ആവശ്യമില്ല അത് എണ്ണിയത് കൊണ്ട് വലിയ പ്രയോജനമില്ല അതിൽ വലിയ ക്ലെയിമൊന്നും വെക്കാനും സാധ്യമല്ല അത് ആവശ്യമില്ലാത്തതാണ് ഇങ്ങനെ നമ്മൾ ധാരാളം കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതെല്ലാം പ്രത്യേക രീതിയിലാണ് ചെയ്യുക റൂട്ടിലൂടെ നടന്നു പോകുമ്പോൾ നിങ്ങൾ പതിനഞ്ചാമത്തെ സ്റ്റെപ്പ് വെച്ച സമയത്ത് വലത് സൈഡിൽ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു അയാളെ ശ്രദ്ധിച്ചോ ഇല്ല എന്താ ശ്രദ്ധിക്കാതിരിക്കാൻ കാരണം ആ നടത്തത്തിൽ അങ്ങനെയുള്ള കാര്യത്തിനോട് ഞാൻ അറ്റാച്ച്ഡ് ആയിരുന്നില്ല അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല അതേപോലെ നിങ്ങൾ ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിച്ച സമയത്ത് ഇടതുവശത്തിരുന്ന ആ വ്യക്തി എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചാൽ ശ്രദ്ധിച്ചോ ഇല്ല എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല അയാൾ ഭക്ഷണം കഴിക്കുന്നതിനോട് ഞാൻ അറ്റാച്ച്ഡ് ആയിരുന്നില്ല അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര ബാധകമല്ല അതുകൊണ്ടാണ് ഞാൻ അറ്റാച്ച്ഡ് ആവാത്തത് അതുകൊണ്ട് ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളോട് നമ്മൾ അറ്റാച്ച്ഡ് അല്ല നമ്മളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട കാര്യത്തോട് പോലും പലപ്പോഴും അറ്റാച്ച്ഡ് അല്ല നമ്മൾ മൂന്നും നാലും കറി കൂട്ടി വിവാഹ സദ്യ ഊണ് കഴിക്കുന്ന സമയത്ത് ചില കറിയിൽ എന്തെങ്കിലും കൂടുതലുണ്ടോ എന്ന് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു എന്നേ വരില്ല കാരണം ആ കറി കഴിച്ചപ്പോഴത്തേക്കും നമ്മൾ അതിനോട് അറ്റാച്ച്ഡ് ആയിരുന്നില്ല അറ്റാച്ച്ഡ് ആയ പലതും നമ്മുടെ മെമ്മറിയിൽ നിന്ന് പോവില്ല അതെന്നും മനസ്സിനകത്ത് അല്ലെങ്കിൽ കുറേ സമയമെങ്കിലും മനസ്സിനകത്ത് നിലനിൽക്കും അതുകൊണ്ട് അറ്റാച്ച്ഡ് ആകാതിരിക്കാൻ പലതും ഇഗ്നോർ ചെയ്താൽ മതി അറ്റാച്ച്ഡ് ആകാതിരിക്കാൻ പലതും വളരെ കാഷ്വലായിട്ട് എടുത്താൽ മതി അപ്പോൾ കാഷ്വലായിട്ട് എടുക്കുമ്പോൾ അറ്റാച്ച്മെൻ്റ് കുറയും ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് സംഘാത് സഞ്ജായതേ കാമ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം കൂടുതലാകുമ്പോഴാണ് അറ്റാച്ച്മെൻ്റ് പിന്നെ ആഗ്രഹവും എല്ലാം വരുന്നത് പലതും കാണുകയും കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് ആവശ്യമുള്ളത്ര സീരിയസ്നെസ് മതി അല്ലെങ്കിൽ അങ്ങ് കളഞ്ഞേക്കാം പലപ്പോഴും പല പ്രഭാഷണങ്ങളും കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഞാൻ ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയിലുണ്ടോയെന്ന് എനിക്കറിയാം പലർക്കും ഓർമ്മയിൽ ഉണ്ടാവില്ല പക്ഷേ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ പറയുമ്പോഴും അത് വളരെയധികം ഓർമ്മയിലുണ്ടാവും അവരെ അവരുടെ അച്ഛനും അമ്മയും വളർത്തി വലുതാക്കിയതും അവർ കൊടുത്ത ഉപദേശങ്ങളും അവരവസാനം ഈ ഇഹലോകവാസം വെടിഞ്ഞതുമെല്ലാം ശാന്തമായിട്ട് പറയുമ്പോൾ അവരുടെ മനസ്സ് നമുക്ക് കണ്ണിലൂടെ കാണാൻ സാധിക്കും കരയുന്നതായിട്ട് അത് അവർക്ക് അറ്റാച്ച്ഡ് ആണ് അതുകൊണ്ടാണ് അവരത് കരയുന്നതും ഇത്ര ശ്രദ്ധയോടുകൂടി അതിലിരിക്കുന്നതും മറ്റു പലതും അത്ര റെലവൻ്റ് അല്ല എന്നവർക്ക് തോന്നിയത് കൊണ്ട് അത്രയും അധികം അറ്റാച്ച്ഡ് അല്ലാത്തതും അത് അവരെ സ്വാധീനിക്കാത്തതും അവരുടെ ഓർമ്മയിൽ നിൽക്കാത്തതും അതുകൊണ്ട് അൺഅറ്റാച്ച്ഡ് എന്ന് പറയുമ്പോൾ അതൊരു ആത്മീയതയല്ല അൺഅറ്റാച്ച്ഡ് അല്ലെങ്കിൽ ലെസ് അറ്റാച്ച്ഡ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു മതവുമില്ല മറിച്ച് ജീവിതത്തിലെ കുറേ സന്ദേശങ്ങളുടെ ഭൗതിക ഭാഗം തന്നെയാണ് അതിനകത്തുള്ളത് എന്ന് നാം അറിയണം നമ്മുടെ വീടും അടുക്കളയും ബെഡ്റൂമും എല്ലാം വൃത്തിയായി സൂക്ഷിക്കണമെന്ന് പറയാറുണ്ട് നമ്മുടെ ജീവിതം എങ്ങനെയുണ്ടെന്നറിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സും നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പും നമ്മൾ ഉപയോഗിക്കുന്ന വാഹനവും നമ്മൾ ഉപയോഗിക്കുന്ന വീടും കണ്ടാൽ അറിയാം മനസ്സിൻ്റെ അവസ്ഥ ചിലപ്പോൾ ചിലർ പറയാറുണ്ട് എഴുത്ത് കണ്ടാൽ അറിയാം ഇയാൾ എത്രത്തോളം സീരിയസ്നെസ് ആണെന്ന് അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കിടക്കുന്ന കട്ടിൽ കണ്ടാൽ അറിയാം ഇയാൾ എത്രത്തോളം ജീവിതത്തെ സാരമായിട്ട് എടുത്തിട്ടുണ്ടെന്ന് ചിലപ്പോൾ കട്ടിലിൻ്റെ ചുവട്ടിൽ ചിരിപ്പുണ്ടാവും കുറേ പെട്ടികളുണ്ടാവും എൻ്റെ കട്ടിലിൻ്റെ ചുവട്ടിലും പെട്ടികളുണ്ടാവും അവിടെയെല്ലാം നമ്മുടെ സീരിയസ്നെസ് ഇല്ലായ്മയാണ് നമ്മുടെ വീട് എങ്ങനെ വെക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അത് മനസ്സിൻ്റെ താളവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഈവൻ ചില മനഃശാസ്ത്രജ്ഞന്മാർ പറയുക പറയാറുണ്ട് ഒരു കത്ത് കിട്ടിയാൽ ആ കത്ത് തുറക്കുന്നത് ബ്ലേഡ് ഉപയോഗിച്ച് കീറിയിട്ടാണോ കത്രിക ഉപയോഗിച്ച് കീറിയിട്ടാണോ അല്ല ഇടത്തെ കൈ കൊണ്ട് പിടിച്ച് വലത്തെ കൈ കൊണ്ട് ചീന്തി എടുത്തിട്ടാണോ അതിന് ഇട അതിനിടയ്ക്ക് അകത്തുള്ള കത്തിൻ്റെയും ഒരു കഷ്ണം പോയിട്ടുണ്ടോ ഇതെല്ലാം ആ വ്യക്തിയുടെ മാനസികാവസ്ഥയെ കൂടി കാണിക്കുന്നു അതുകൊണ്ട് എന്നു ഓർമ്മിക്കുക നമ്മളുടെ ജീവിതത്തിൻ്റെ റിഫ്ലക്ഷൻ നമ്മളുടെ പ്രവൃത്തിയിലും നമ്മളുടെ സ്വതസിദ്ധമായ ഭാവത്തിലും സ്വഭാവത്തിലും ഉണ്ട് ചുറ്റുപാടും നോക്കിയാൽ അറിയാം നമ്മൾ ഏത് തരത്തിൽ ജീവിക്കുന്ന ആളാണെന്ന് നല്ല പണ്ഡിതനായ ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് ഇന്ന് പോകാനുള്ളൊരു ഭാഗ്യം കിട്ടി വലിയൊരു സംസ്കൃത പണ്ഡിതനാണ് ആ വീട്ടിനകത്തേക്ക് കയറിയ പറപ്പ് തോന്നി സത്യത്തിൽ വളരെ വൃത്തികേടായിട്ട് തോന്നി എനിക്ക് അത്രയും വലിയൊരു പണ്ഡിതൻ്റെ വീട് എങ്ങനെ ഇരിക്കുന്നു എന്ന് വീടിൻ്റെ പുറത്തും അകത്തും എല്ലാം അത്ഭുതകരമായിട്ടുള്ള ചൈതന്യമുള്ള ഈശ്വര വിശ്വാസമുള്ള പൂണൂലിട്ട വേദം പഠിച്ച സംസ്കൃതം പഠിച്ച ആചാര വിചാര വിശ്വാസങ്ങളിൽ ഭക്തിയുള്ള ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് രാവിലെ ചെന്നപ്പോൾ ആ വ്യക്തിയുടെ അസാന്നിധ്യം ആ വീട്ടിൽ എത്ര വൃത്തികേടായിട്ട് അത് നിലനിർത്തുന്നു എന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഇനി ആ വ്യക്തി അവിടെ ഉണ്ടെങ്കിലും ഇതുപോലെയാണോ അതും എനിക്കറിഞ്ഞൂടാ പക്ഷെ ഒരു കാര്യം എനിക്കറിയാം ആ വീട് ആ വ്യക്തിയുടെ പാണ്ഡിത്യവുമായിട്ട് ഒരു തരത്തിലും തുലനം ചെയ്യാൻ സാധിക്കില്ല രണ്ടും രണ്ട് എക്സ്ട്രീം എൻഡുകളാണ് എന്നെനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് നമ്മുടെ സ്വഭാവം സ്വതസിദ്ധമായ ഭാവം അത് നമ്മളുടെ ചുറ്റുപാടും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ നമ്മളുടെ ജ്ഞാനമോ വിജ്ഞാനമോ ഡിഗ്രിയോ നമ്മുടെ പൊസിഷനോ നമ്മളുടെ അവസ്ഥയോ ഒന്നും തന്നെ ഈ സ്വതസിദ്ധമായ ഭാവത്തെ മാറ്റാൻ പര്യാപ്തമാവില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് നമ്മുടെ മനസ്സ് നമ്മുടെ പ്രവൃത്തിയിൽ റിഫ്ലക്റ്റ് ചെയ്യും നമ്മുടെ വീടിനകത്തും പുറത്തും റിഫ്ലക്റ്റ് ചെയ്യും നമ്മളുമായി ബന്ധപ്പെട്ടവരുടെ സ്വഭാവത്തിലും റിഫ്ലക്റ്റ് ചെയ്യും എന്നറിഞ്ഞുകൊണ്ട് തിരുത്താൻ സാധിക്കുന്നിടത്തോളം തിരുത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു പാട്ട് ആസ്വദിക്കുമ്പോൾ ഭംഗിയായിട്ട് അതിൻ്റെ രാഗവും അർത്ഥവും ആശ്വസിക്കാം ആസ്വദിക്കുക അർത്ഥത്തിൻ്റെ ഗാംഭീര്യവും കൂടി ചേർത്ത് ആ പാട്ട് ആസ്വദിക്കുമ്പോൾ നമുക്ക് സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഉണ്ടാവുന്നു അത്രേ അർത്ഥമറിയാതെ പാട്ടിൻ്റെ രാഗം മാത്രമാണ് ആസ്വദിക്കുന്നതെങ്കിൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റാണ് ഉണ്ടാവുക രണ്ടിലും ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഉണ്ട് അർത്ഥമറിയുമ്പോൾ സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് കൂടി അതിൻ്റെ കൂട്ടത്തിലുണ്ട് അതായത് മനസ്സ് അതിൽ സ്വാധീനിക്കുന്നു ദുഃഖകരമായിട്ടുള്ളൊരു പാട്ട് കേൾക്കുമ്പോൾ ആ പാടിൻ്റെ പാട്ടിൻ്റെ ദുഃഖത്തിൻ്റെ റിഫ്ലക്ഷൻ നമ്മുടെ മനസ്സിലുണ്ടാവും അതേ പാട്ട് നമ്മൾ ഒരിക്കൽ പോലും മലയാളത്തിൽ കേട്ടിട്ടില്ലെന്ന് വിചാരിക്കാം പക്ഷേ അതേ പാട്ട് ആസാമിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമ്മൾ കേൾക്കുന്നു എന്ന് വിചാരിക്കുക അതേ രാഗം പക്ഷേ ആ രാഗം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും അർത്ഥം ആസ്വദിക്കാൻ സാധിക്കില്ല അപ്പം രാഗം മാത്രം ആസ്വദിക്കുമ്പോൾ നമുക്കുണ്ടാവുന്നത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് രാഗത്തോടൊപ്പം അർത്ഥവും കൂടി ആസ്വദിക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്നത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റും സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റുമാണെന്ന് പറയാം അത് നമ്മുടെ തലച്ചോറിനകത്ത് അസാധാരണമാം വിധം ഹോർമോണുകൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ പാട്ട് ആസ്വദിക്കുമ്പോൾ മറ്റ് പലതും ചിന്തിക്കാതിരിക്കുക അതിലൂടെ കടന്നു പോവുക അതിൽ മുങ്ങി നീന്തുക ഏത് വലിയ സംഘർഷാവസ്ഥയിലും ബുദ്ധിമുട്ടിലും വേദനയിലും അപകടത്തിലും നല്ലൊരു പാട്ട് സാധാരണമായ സുഹൃത്തിനെ പോലെ ഒരു നല്ല അധ്യാപകനെ പോലെ അല്ലെങ്കിൽ മാതാപിതാക്കൾ എത്രത്തോളം താങ്ങൻ തണലുമായിട്ട് മക്കൾക്ക് ഉണ്ടാവുമോ അതേപോലെ താങ്ങൻ തണലുമായിട്ട് നമുക്ക് ആസ്വാദ്യത തരുന്നു ആ ശാന്തമായ പാട്ട് ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമുക്ക് സാധിക്കണം നന്മ നിറഞ്ഞ രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കണം അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സംഗീതം അമൃതാണ് എന്ന് പറയാം സംഗീതം ആനന്ദമാണ് ബ്രഹ്മാനന്ദമാണ് എന്ന് പറയാം അത് അനാദി പോലെയാണ് മനസ്സിനെ ഭംഗിയായിട്ട് സ്വാധീനിക്കുകയും നന്മയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും അത് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കണം പലരും ചോദിക്കാറുണ്ട് മരിച്ച വ്യക്തിയുടെ പേരിൽ നമ്മൾ പിതൃകർമ്മമോ പിതൃശ്രാദ്ധമോ ഒക്കെ ഇടുകയാണെങ്കിൽ അതൊക്കെ അയാൾക്ക് കിട്ടുമെന്ന് മരിച്ച വ്യക്തിക്ക് അത് കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല അയാളുടെ ജീവാത്മാവ് നമ്മൾ കൊടുക്കുന്ന പിണ്ടം തിന്നാനായിട്ട് വരും അരിയുടെ ചോറ് അല്ലെങ്കിൽ കറിയൊക്കെ തിന്നാനായിട്ട് വരും എന്നുള്ള ധാരണയും തെറ്റാണ് അങ്ങനെ തിന്നാൻ വരില്ല സ്വീകരിക്കാൻ വരില്ല എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് അവർ നമ്മളുടെ പിതൃപിണ്ഡം അവർ നമ്മുടെ മരിച്ചുപോയവരെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് മനസ്സിൽ ബന്ധം ഉണ്ടാക്കാനാണ് മാതാവിനോടും പിതാവിനോടുമുള്ള നമ്മുടെ ബന്ധം ദൃഢമാക്കാൻ മക്കൾ കൊടുക്കുന്നത് അവർ സ്വീകരിക്കുന്നു എന്ന് നമ്മളോട് പറയുന്നു വർഷത്തിൽ ഒരിക്കൽ ഒരു മണിക്കൂർ സമയം നമുക്ക് ജന്മം നൽകി വളർത്തി വലുതാക്കിയ ആ മാതാപിതാക്കളെ അവരുടെ കാലശേഷം ഓർമ്മിക്കണമെങ്കിൽ നമ്മുടെ സ്മരണയിൽ കൊണ്ടുവരണമെങ്കിൽ വേറെ എന്താ നമുക്ക് ചെയ്യാൻ സാധിക്കുക ഒരു ബൊക്കെ പുഷ്പത്തിൻ്റെ പൂച്ചെണ്ട് കൊണ്ടോ വെച്ചു എന്ന് വിചാരിക്കാം മരിച്ചുപോയവർ പോയി അവരത് കാണുകയും ചെയ്യുന്നില്ല സ്വീകരിക്കുകയും ചെയ്യുന്നില്ല എന്നാണ് നമ്മുടെ ധാരണയെങ്കിൽ പിന്നെ എന്തിനാ കൊണ്ടുപോയിട്ട് ആ പൂവ് അവിടെ വെച്ചത് അല്ല നമ്മൾ കണ്ണടച്ച് അരമണിക്കൂർ അവരെ സ്മരിച്ചു പ്രാർത്ഥിച്ചു എന്ന് വിചാരിക്കുക അപ്പോൾ അവർ മരിച്ചുപോയി അവർ ഈ പ്രാർത്ഥന കേൾക്കുന്ന പ്രശ്നമേ ഇല്ല അവർ നമ്മുടെ അടുത്ത് വരുന്ന പ്രശ്നമില്ല എന്നുള്ളതാണെങ്കിൽ പിന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കുക ഈ മുന്നൂറ്ററുപത്തഞ്ചേകാൽ ദിവസവും അവർ നമ്മുടെ സ്മരണയിൽ വരുത്താനായിട്ട് നമുക്കൊന്നും ചെയ്യാനില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയാണ് നമ്മളെ അവരെ ഓർക്കുന്നു എന്ന് നമ്മൾ ധരിക്കുക അവരെ നമ്മൾ ഓർക്കുന്നു എന്ന് ധരിക്കുക അതിന് എന്തെങ്കിലും ചടങ്ങുകൾ ആവശ്യമാണ് എന്തെങ്കിലും ആചാരങ്ങൾ ആവശ്യമാണ് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ ചെവിയും കണ്ണും നാക്കും ചിന്തയും ആ മാതാപിതാക്കളിലേക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ കർമ്മവും വേണം ആ കർമ്മം കേട്ട് അത് കണ്ട് അത് നമ്മൾ നാവിലൂടെ പറഞ്ഞ് ചിന്തയിലൂടെ മനസ്സിനകത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമ്പോഴാണ് സ്മരണ ഉണ്ടാവുക അപ്പോൾ കുറേ മന്ത്രങ്ങൾ നമ്മൾ പറയാറുണ്ട് മാതൃവംശേ മൃതായേശ്ച പിതൃവംശേ തദൈവ ച ഗുരു ശുശിരബന്ധൂനാം യേജാന്യേ ബാന്ധവാമൃത ഏമേ കുലേ ലുപ്തപിണ്ടാഹ പുത്രധാര വിവർജിത ക്രിയാ ലോപഹതാശ്ചൈവ ജാത്യന്ത പങ്കവസ്തത എല്ലാം ഉജ്ജ്വലമായിട്ടുള്ളൊരു മന്ത്രമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിന് തൃശ്ശൂർ ഗുരുവായൂർ റോഡിലെ കേച്ചേരിക്കടുത്ത് നാഷണൽ ഹെറിറ്റേജ് സെൻറ്റർ എന്നൊരു സ്ഥലമുണ്ട് അവിടെ മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിലെ എല്ലാ കർക്കിടകത്തിൻ്റെ കർത്തവാവിനും കർക്കിടക മാവാസിക്കും രാവിലെ ആറു മുതൽക്ക് പതിനൊന്നര വരെ അരമണിക്കൂർ ഇൻ്റർവെൽ വിട്ട് പിതൃകർമ്മം ഞങ്ങൾ നടത്തിക്കാറുണ്ട് ഞാൻ അത് നടത്തിക്കുക ഓരോരുത്തരും കരഞ്ഞുകൊണ്ട് അത് ചെയ്യുക കാരണം അവർ ചെവിയിലൂടെ ഞാൻ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ കേൾക്കുന്നുണ്ട് അവർ ഈ പിതൃക്കളെയും ആദിപിതൃക്കളെയും ആവാഹിക്കുന്ന കർമ്മം അവർ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം മന്ത്രങ്ങളും അവരെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് അത് അവരുടെ മനസ്സിലൂടെ ശ്രദ്ധയോടുകൂടി ചിന്തിക്കാൻ പറയാറുണ്ട് ഇത് അവരുടെ ശരീരത്തെയും മനസ്സിനെയും ഒത്തിരിയധികം സ്വാധീനിക്കുന്നു അവരുടെ മുമ്പിൽ അവർ കൊടുക്കുന്ന പിതൃപിണ്ടം അച്ഛനോ അമ്മയോ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒരു പ്രശ്നമേ അല്ല അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആവശ്യം പോലും ഇല്ല പക്ഷെ ഒന്നും അവർ ചിന്തിക്കുന്നുണ്ട് ജന്മം നൽകി വളർത്തി വലുതാക്കിയ ആ മാതാപിതാക്കളോടുള്ള കടപ്പാട് ഇങ്ങനെ ഒന്ന് സ്മരണയിലൂടെ ധന്യമാക്കാൻ സാധിക്കുന്നു എന്ന് അവർക്കറിയാം അത് ദുഃഖാനുഭവത്തോടുകൂടി അനുഭൂതിയുടെ തലത്തിലേക്ക് അവരെത്തിക്കാറുണ്ട് അവിടെയാണ് യഥാർത്ഥത്തിൽ അനുഭൂതിയുടെ തലം എക്സ്പീരിയൻസബിൾ ലെവൽ പിതൃകർമ്മം എക്സ്പെരിമെൻറ്റബിൾ ലെവലേ അല്ല പിതൃകർമ്മം സയൻറ്റിഫിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനേ ഒരു പക്ഷേ പറ്റില്ല സൈക്കോളജിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം സോഷ്യോളജിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ആന്ത്രപ്പോളജിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം സ്പിരിച്വലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഇതൊക്കെ സയൻസിൻ്റെ ഭാഗമാണെങ്കിൽ സയൻറ്റിഫിക്കായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പം സ്പിരിറ്റ് മനുഷ്യ മനസ്സാണ് സ്പിരിറ്റ് കളിക്കുന്നവർക്കെല്ലാം നല്ല സ്പിരിറ്റ് ഉണ്ടായിരുന്നു നമ്മൾ പറയാറില്ലേ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒന്നാണ് സ്പിരിറ്റ് അതുകൊണ്ട് ആൽക്കഹോളിനെയും ചിലപ്പോൾ സ്പിരിറ്റ് എന്ന് പറയും കാരണം മനസ്സിനെ അത് സ്വാധീനിക്കാം ഇപ്പം സ്പിരിറ്റിനെ സ്വാധീനിക്കുന്നതാണ് സ്പിരിച്വൽ ആൽക്കഹോൾ സ്പിരിച്വൽ ആണെന്നല്ല ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ ഓർമ്മിക്കാനുള്ളത് മരിച്ചുപോയവർക്ക് നമ്മളിടുന്ന പിതൃകർമ്മം പിതൃശ്രാദ്ധത്തിൻ്റെ ഫലങ്ങൾ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് കിട്ടുന്നില്ലെന്നും ശുദ്ധ അബദ്ധമാണെന്നും ഭാരതത്തിൽ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ രണ്ട് തരം വീക്ഷണവും ഭാരതത്തിലുണ്ട് ഇപ്പോഴത്തെ യുക്തിവാദികളല്ല യഥാർത്ഥത്തിൽ ഇതിനെയൊക്കെ ചോദ്യം ചെയ്തവർ അതിനെക്കുറിച്ച് ഞാൻ അടുത്ത ക്ലാസ്സിൽ അടുത്ത സന്ദേശത്തിൽ പറയാം ഭാരതീയ പൈതൃകത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് പിതൃകർമ്മം ചെയ്യുക മാതൃദേവോഭവ പിതൃദേവോഭവ ആചാര്യദേവോഭവ അതിഥിദേവോഭവ രാഷ്ട്രദേവോഭവ എന്നീ അഞ്ച് സൻ സത്യങ്ങൾ സന്ദേശങ്ങൾ ഉപനിഷത്തുക്കൾ നൽകിയതാണ് അതിലൊന്നാണ് മാതാപിതാക്കൾക്കുള്ള പിതൃകർമ്മം ചാർവാകൻ വളരെ ഭംഗിയായിട്ട് ഇതിനെ എതിർത്തിട്ടുണ്ട് ആ ചാർവാകനെ നമ്മൾ മഹർഷിയായിട്ട് പറയാറുണ്ട് ചാർവാകൻ എതിർത്തത് ഏത് അറിയാമല്ലോ ഇല്ലേ മരിച്ചുപോയ അച്ഛനും അമ്മയ്ക്കും ഇവിടെ ഇടുന്ന പിണ്ടം ലഭിക്കുമെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന നിങ്ങളുടെ മക്കൾക്ക് ഇവിടെ പിണ്ടിട്ടാൽ പോരെ അവർക്ക് ലഭിക്കുമല്ലോ അവരുടെ വയറ് നിറയുമല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഇന്നത്തെ യുക്തിവാദികളെക്കാൾ എത്രയോ ഉജ്ജ്വലമായ യുക്തി ചിന്താധാര ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലുണ്ടായിരുന്നു അങ്ങനെ ശ്രാദ്ധത്തിനെതിരെ പറഞ്ഞ ചാർവാകനെ ആരും തല്ലിക്കൊന്നൊന്നുമില്ല ഇങ്ങനെ കയറുകൊണ്ട് കെട്ടിയിട്ട് തീയിലിട്ട് ചുട്ടുകൊന്നുമില്ല അദ്ദേഹം സ്വതന്ത്രമായിട്ട് മഹർഷിയെ പോലെ തന്നെ ജീവിച്ചിരുന്നു ചാർവാക മഹർഷി എന്നാ പറയാ അദ്ദേഹത്തിൻ്റെ ചിന്താധാരകളെല്ലാം കൂടി ചേർത്ത് എഴുതിയാൽ ചർവാക സംഹിത എന്നാ പറയാം ആറ് ദർശനങ്ങൾ ആസ്തികവാദത്തിലൂടെ പോകുമ്പോൾ ഏഴാമത്തെ ദർശനം നാസ്തികവാദത്തിലൂടെ പോവാം അത് ചാർവാകൻ്റെ ദർശനമാണ് അതുകൊണ്ട് യുക്തിക്ക് നിരക്കാത്തതാണെങ്കിലും പ്രയോജനപ്രദമാണെങ്കിൽ അതിനെ യുക്തി സഹജമാക്കാൻ നമുക്ക് സാധിക്കും സയൻറ്റിഫിക് ആക്കണമെങ്കിൽ മനുഷ്യ വികാര വിചാരങ്ങളെല്ലാം സയൻറ്റിഫിക് ആണെന്ന് ആദ്യം അംഗീകരിക്കണം മനുഷ്യൻ്റെ വികാരവും വിചാരവും സയൻറ്റിഫിക് ആണെന്ന് അംഗീകരിക്കാത്തിടത്തോളം കാലം ഇതുമാതിരിയുള്ള പിതൃകർമ്മത്തെ ഒന്നും സയൻറ്റിഫിക് ആണെന്ന് പറയാൻ സാധിച്ചു എന്ന് വരില്ല പറഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല പൂവിൻ്റെ സുഗന്ധം ആസ്വദിക്കുന്ന സമയത്ത് എനിക്ക് എന്തൊരു സന്തോഷം ഉണ്ടാവുക എന്നുള്ളത് സയൻസിൽ പറയാൻ സാധിക്കുമോ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കൂട്ടത്തിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് എനിക്കുണ്ടാവുന്ന സംതൃപ്തി എത്രയാണെന്ന് സയൻസ് ഉപയോഗിച്ച് പറയാൻ സാധിക്കുമോ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുന്ന കുട്ടിയുടെ മനസ്സിൻ്റെ ആഹ്ലാദം സയൻസോ കെമിസ്ട്രിയോ ഫിസിക്സോ ബയോളജിയോ ഉപയോഗിച്ച് പറയാൻ സാധിക്കുമോ ഈ ലോകത്തിൽ സയൻസ് ഉപയോഗിച്ച് പറയാൻ സാധിക്കാത്ത പതിനായിരക്കണക്കിന് കാര്യങ്ങളുണ്ട് മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ സയൻസ് ഉപയോഗിച്ച് പറയാൻ സാധിക്കുള്ളൂ ബാക്കിയുള്ളതെല്ലാം ബിയോണ്ട് സയൻസാണ് മാത്രമല്ല സയൻസ് ഉപയോഗിച്ച് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിന് പവിത്രത വല്ലതും കൂടുന്നുണ്ടോ കാരണം സയൻസ് തന്നെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുക യുക്തിവാദികളെ പോലെ തന്നെ അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നിനോട് അടുത്ത് ചേരാൻ പോയാലുള്ള അവസ്ഥ എന്താ ഇയാൾ മാറിക്കൊണ്ടേയിരിക്കണം അപ്പോൾ ശാശ്വതമായ സത്യത്തിലേക്ക് നിരന്തരം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാൾ ഇന്നലെ ചെയ്തതും ഇന്ന് പറഞ്ഞതും നാളെ പറഞ്ഞതും ഒക്കെ ഫോളോ ചെയ്തിട്ട് അതാണ് സത്യം എന്ന് ധരിച്ച് ആരെങ്കിലും പ്രസംഗിക്കാൻ പോയാലുള്ള അവസ്ഥ എന്താ ഇന്നലെ പ്രസംഗിച്ചതല്ല ഇന്ന് പ്രസംഗിക്കുക കഴിഞ്ഞ വർഷം പറഞ്ഞതല്ല ഈ വർഷം പറയേണ്ടി വരിക പത്ത് വർഷം മുമ്പ് പറഞ്ഞതൊക്കെ ശുദ്ധ അബദ്ധമാണെന്ന് ഇപ്പോൾ പറയേണ്ടി വരും ചിലപ്പോൾ അതാണ് സയൻസിൻ്റെ അവസ്ഥ പിതൃകർമ്മത്തിൻ്റെ അവസ്ഥ അതല്ല ജന്മം നൽകി വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്ക് വർഷത്തിൽ ഒരിക്കൽ ഒരു മണിക്കൂർ മാറ്റിവെക്കണമെന്നുള്ളത് സയൻസ് കൊണ്ട് പറഞ്ഞാലും ഇല്ലെങ്കിലും അത് ശാശ്വതമായൊരു സന്ദേശമാണ് ഒരു മണിക്കൂർ എന്നുള്ളത് നാളെ ആവുമ്പോൾ അമ്പത് മിനിറ്റ് ആവില്ല അല്ലെങ്കിൽ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് നാൽപ്പത് മിനിറ്റ് ആവില്ല ഒരു മണിക്കൂർ തന്നെ മതി അപ്പം ഇവിടെ ഒന്നും മാറ്റങ്ങളില്ലാത്ത കുറേ സന്ദേശങ്ങളാണ് ആ സന്ദേശങ്ങളൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നത് എല്ലാം സയൻസ് അല്ല ധന്യമാക്കുന്നത് സയൻസ് പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കാം അതുകൊണ്ട് മരിച്ചവന് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രസക്തമായിട്ടുള്ളത് ആ കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് വളരെ നന്നായിട്ട് അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ കുടുംബ ബന്ധം നിലനിർത്താൻ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ധാരാളം വിവാഹ കത്തുകൾ എനിക്ക് കിട്ടാറുണ്ട് അതെൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ എനിക്കൊരു അസാധാരണ ദുഃഖ തോന്നുക വേദനയാണ് തോന്നുക ഈ വ്യക്തികൾ എത്രയധികം എത്രയധികം പൈസ മുടക്കിയിട്ടായി വിവാഹത്തിൻ്റെ കത്ത് അടിക്കുന്നത് പ്രിൻ്റ് ചെയ്യുന്നതെന്ന് നോക്കുക ആ ഓരോ കത്തിനും കുറഞ്ഞതൊരു പത്ത് പന്ത്രണ്ട് രൂപ വരെ ചിലവുണ്ട് ഒരു അയ്യായിരം കത്ത് അയച്ചിട്ടുണ്ടെങ്കിൽ അറുപതിനായിരം രൂപ കത്തിന് ഈ കത്ത് കയ്യിൽ കിട്ടിയ വ്യക്തി എന്താ ചെയ്യുക ആരുടെ കല്യാണമാണെന്ന് നോക്കും എന്നാണെന്ന് നോക്കും അത് ഇടത് സൈഡിൽ വയ്ക്കും അതോടുകൂടി അതിൻ്റെ പ്രയോജനം കഴിഞ്ഞു എൻ്റെ അർത്ഥം ഏതാനും നിമിഷ നേരത്തേക്ക് മാത്രം എന്തോ വലിയൊരു കാര്യം ചെയ്യാണെന്ന് വരുത്തി തീർക്കാനാണ് ഇത്രയും അക്ഷരാർത്ഥത്തിൽ ഭയാനകമായ വിവാഹ കഥകൾ നാലും അഞ്ചും പേജ് അവനവൻ്റെ അഹങ്കാരവും പ്രൗഢിയും എന്തൊക്കെയോ ആണെന്നുള്ള തോന്നലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം വിവാഹം ആ അൻപതിനായിരം രൂപ കത്തിന് കൊടുത്തതുണ്ടെങ്കിൽ ഒരു അനാഥാലയത്തിൽ പതിനഞ്ച് ദിവസം ഉച്ചഭക്ഷണം നന്നായിട്ട് കൊടുക്കാൻ സാധിക്കും അത്ഭുതം തോന്നാറുണ്ട് കേരളീയരുടെ പോക്ക് എങ്ങനെയാണ് ഒരു നല്ല കത്തിലൂടെ അറിയിക്കാൻ സാധിച്ചാലും ഇത്രയും ലക്ഷൂറിയസ് ആയിട്ട് അറിയിക്കാൻ സാധിച്ചാലും തമ്മിൽ ഒന്ന് ഈസ്റ്റു പതിനഞ്ചാണ് ചിലപ്പോൾ കോസ്റ്റ് ഡിഫറൻസ് അല്ലെങ്കിൽ ഒന്ന് ഈസ്റ്റു പത്താണ് കോസ്റ്റ് ഡിഫറൻസ് ആ റിമൈനിങ് കോസ്റ്റ് നന്മ നിറഞ്ഞ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചാൽ എത്ര മഹത്തരമായിരിക്കും വിവാഹം കഴിക്കുന്നതിന് മുമ്പും വിവാഹം കഴിച്ചതിന് ശേഷവും ആരെ ആരെ അഭിനന്ദിക്കുകയാണെങ്കിലും ഈ കത്തിൻ്റെ ചെലവ് അല്ലെങ്കിൽ കത്തിൻ്റെ മഹത്വവും ഭംഗിയും നോക്കിയിട്ട് ആരും ആരെയും അഭിനന്ദിക്കാറില്ല അഭിനന്ദിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു സെക്കൻഡ് നേരത്തേക്കുള്ള ടെമ്പററി അപ്രീസിയേഷനാണ് മനസ്സിനകത്ത് ഒരു ദുഃഖത്തോടു കൂടി പുറത്ത് സന്തോഷം കാണിച്ചിട്ടുള്ള അപ്രീസിയേഷനാണ് നമ്മൾ എന്തിനാ വിവാഹക്കുറിക്ക് ഇത്രയധികം ചിലവാക്കുന്നത് എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഒഴിവാക്കാനും പറയാറുണ്ട് അത് നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ അവസരം ഉണ്ടാവട്ടെ